റമദാനിൽ നല്ല ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് വിവാദത്തുകളുമായി കൂടുതൽ ബന്ധപ്പെടുകയും ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു സഹോദരൻ പറയുന്നുണ്ട് അള്ളാഹു സുബാനഹുവത്താല തോഫീക്ക് നൽകട്ടെ അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബാനഹുവത്താല എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കട്ടെ റമദാനിന് ശേഷം റമദാനിൽ നമ്മൾ നല്ലൊരു അന്തരീക്ഷത്തിലായിരുന്നു ക്ലാസ് റൂമിൽ ആയിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ മറ്റു സന്ദർഭങ്ങളിലായിരുന്നാലും കൂടുതൽ വിഭാഗത്തുകളുമായി ബന്ധപ്പെടുകയും തിന്മകളുമായി പരമാവധി വിട്ടുനിൽക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റമദാനിൽ എല്ലാ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് എന്നാൽ റമദാനിന് ശേഷം നമ്മൾ ഒരു തിരിഞ്ഞുനോട്ടം നടത്തേണ്ടതുണ്ട് റംസാനിന് ശേഷം നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ടോ ഓരോരുത്തരും ഒന്ന് സ്വയം വിലയിരുത്തി നോക്കണം എന്ന് എന്നെ ഉപദേശിക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് മഹാനായ റസൂലുല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഡി സി ആവുന്നുണ്ടോ പറയുന്നത് കട്ടാവുന്നുണ്ടോ ഡി സി ആവുന്നു എന്നൊരാൾ എഴുതിയത് ആരെക്കുറിച്ചാണ് അറിയില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ സഹോദരൻ അദ്ദേഹത്തിന്റെ സിസ്റ്റം ചെക്ക് ചെയ്യേണ്ടതാണ് ഇവിടെ ഡി സി ആയിട്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ അനുഭവപ്പെടുന്നുണ്ടാവും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അദ്ദേഹത്തിന് ഇങ്ങനെ കട്ട് അനുഭവപ്പെടുന്നുണ്ടാവും ഒരു സഹോദരൻ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്മിനാണ് അദ്ദേഹത്തിന്റെ കുട്ടിയാണ് എന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുന്നുണ്ട് അള്ളാഹു സുബാനോ തല കുട്ടിക്ക് പരിപൂർണ ശിഫ നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും നീക്കി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് തിരിച്ചു വന്ന് സന്തോഷത്തോടെ പഠനത്തിലും മറ്റും ഏർപ്പെടാൻ ആ കുട്ടിക്ക് അള്ളാഹു സുബാനഹുവ തല തൗഫീക്ക് നൽകട്ടെ അങ്ങനെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബാനഹുവ തല സന്തോഷവും സമാധാനവും തിരിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് ഇൻഷാല്ല എല്ലാ ഉസ്താദുമാരും ഈ പറയപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും എപ്പോഴും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഉൾപ്പെടുത്തുമെന്നറിയാം എന്നോ എന്നാലും ഒരു ഒരു വസീയത്തും കൂടെ എൻ്റെ വകയും കൂടി ഇവർക്കെല്ലാവർക്കും കൂടി ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ വസീയത്തുണ്ടായാൽ ആ വസീയത്ത് അതിൽ നമ്മൾ വലിമൻ ഔസാന എന്ന് പറയുമ്പോൾ അതിൽ പെടുമല്ലോ അതിനു വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റമദാനിന് ശേഷം നമ്മൾ പഴയ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ ജീവിതത്തിൽ എന്നുള്ളതാണ് ഒന്ന് അല്പമൊന്ന് വിശദമായി പറഞ്ഞാൽ റമദാനിന്റെ കാലത്ത് നമ്മൾ ടെലിവിഷൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കും എല്ലാവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ടെലിവിഷനൊക്കെ കാണുന്നതിന് നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തി പലതും സാധാരണ അത്ര പറ്റ മോശമായത് നമ്മൾ കാണുന്നു എന്ന അർത്ഥത്തിലല്ല പറയുന്നത് എങ്കിൽ പോലും അനിവാര്യമായതല്ലാത്ത പലതും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സാധാരണ ഉണ്ടാകാറുണ്ട് അത് റമദാനിൽ നമ്മൾ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ റമദാനിന് ശേഷം വീണ്ടും അങ്ങോട്ട് തിരിച്ചുപോയോ എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും നല്ലതാണ് അതുപോലെ മൊബൈലിൽ നിന്ന് ഈ രണ്ട് കാതിലും ഹെയർഫോണുകൾ വെച്ചുകൊണ്ട് സദാസമയവും ഈ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരന്മാരെ കാണാം അവര് റമദാനിൽ അതൊക്കെ നിർത്തിയിട്ട് ഒന്നുകിൽ അത് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ആ സമയത്ത് ഖുർആൻ കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയോ ചെയ്തിരുന്നു പക്ഷെ റമദാൻ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് അതൊക്കെ ചെറു ചെറുദോഷങ്ങളായിട്ട് അതിനെ എണ്ണിയിട്ടുണ്ട് മറ്റു പലതും വൻകുറ്റങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത് എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഈ ചെറിയ ചെറിയ ദോഷങ്ങൾ ഇങ്ങനെ കാതുകൊണ്ട് ഹറാമായത് കേൾക്കുക കൈകൊണ്ട് ഹറാമ് പിടിക്കുക ഒളിവ് ചെയ്താൽ അതുകൊണ്ട് കൊഴിഞ്ഞു പോകുമെന്ന് പറയപ്പെട്ട ചെറിയ ദോഷങ്ങൾ ഹറാമായ കാര്യത്തിലേക്ക് നടന്നു പോവുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ അനിഷ്ടകരമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഹറാമോ കറാഹത്തോ ആയ എന്നാൽ സബൂൽ മുബിഖാത്തിലോ അല്ലെങ്കിൽ ഹദ് നിശ്ചയിച്ചിട്ടുള്ള ദോഷങ്ങളിലോ ഒന്നും പെട്ടതല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഗീതങ്ങൾ കേൾക്കുക സംഗീത വാദ്യോപകരണങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുക റീബത്ത് പറയുക കേൾക്കുക അങ്ങനെ ഹദ് നിശ്ചയിക്കപ്പെടാത്ത എന്നാൽ ചെറുദോഷമാണ് എന്നും പറയാൻ വയ്യ വൻകുറ്റങ്ങളിൽ അവ പെട്ടിട്ടുമില്ല ഇടക്കുള്ള ദോഷങ്ങളുണ്ട് ദോഷങ്ങൾ ഒരുപാട് ദർജയാണ് ഒരുപാട് തട്ടാണ് അതുകൊണ്ടാണ് റസൂലുല്ലാഹി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞത് ചിലതൊക്കെ ഒലു ചെയ്താൽ ആ ദോഷങ്ങൾ ഒലുവോടുകൂടി പുറത്തു പോകും പ്രമുഖമായ ഹരീഥുകളിലുള്ളതാണല്ലോ മാ മായി എന്ന റസൂർലായി സല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു ഒതുവിന്റെ വെള്ളം ശരീരത്തിൽ നെറ്റി വീഴുന്നതോടുകൂടി ആ ദോഷങ്ങളും പുറക്കപ്പെടും മറ്റു ചില ദോഷങ്ങൾ പള്ളികളിലേക്ക് നടന്നുപോയാൽ പുറക്കപ്പെടുമെന്നുണ്ട് നിങ്ങൾ പള്ളിയിലേക്കുള്ള നിസ്കാരത്തിന് വേണ്ടി ഓരോ ചവിട്ടടി വെക്കുമ്പോഴും നിങ്ങൾ ഓരോ ദോഷം പുറക്കുമെന്ന് മറ്റു ചില ദോഷങ്ങൾ സുജോതി ചെയ്യുന്നതോടുകൂടി പുറത്തു പോകും നിസ്കാരം നിർവഹിക്കുന്നതോടുകൂടി ചില ദോഷങ്ങൾ പൊറുക്കപ്പെടും അസ്വലവാത്തുൽ ഹംസു മുക്കഫിറാത്തുല്ലിമ ബൈനഹുന്ന സദഖ റസൂലുള്ളാഹി അഞ്ചു നേരത്തെ നിസ്കാരം അവക്കിടയിലുള്ള ദോഷങ്ങൾ പൊറപ്പിച്ചു കളയുമെന്ന് അഷറഫുൽ ഖൽഖു താഹ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ചുകൂടെ കട്ടിയുള്ള ദോഷമാണ് ഇനിയും കുറച്ചുകൂടെ കട്ടിയുള്ള ദോഷങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു അതെങ്ങനെ പുറക്കപ്പെടുമെന്ന് അൽ ജുമാത്തു ഇലൽ ജുമാഅത്തി കഫാറത്തുല്ലിമാ ബൈനഹുമ ഒരു ജുമാ അടുത്ത ജുമയുടെ ഇടക്കുള്ള ദോഷങ്ങൾ ആ ജുമാ കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ട് ജുമാക്കിടയിലുള്ള അഞ്ചു വക്ത നിസ്കാരം കൊണ്ട് പൊറുക്കപ്പെടാത്ത കുറച്ചുകൂടെ കട്ടിയുള്ള ദോഷങ്ങൾ കുറച്ചുകൂടെ ഗൗരവമുള്ള തെറ്റുകൾ അതൊക്കെ ജുമാ കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് ഇനിയുമുള്ള കുറച്ചുകൂടെ കട്ടി കൂടിയതാണെങ്കിൽ അത് റമദാനു ഇല റമദാന മുക്കസിറാത്തുല്ലിമ ബൈനഹുമ ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ വരുന്നതിൻ്റെ ഇടയ്ക്കുള്ള സാധാരണ ഉലു കൊണ്ടോ അല്ലെങ്കിൽ അഞ്ചു വക്ത നിസ്കാരങ്ങൾ കൊണ്ടോ പള്ളിയിലേക്ക് നടന്നു പോകുന്നത് കൊണ്ടോ ജുമ കൊണ്ടോ ഒന്നും പൊറുക്കപ്പെടാതെ ബാക്കി നിൽക്കുന്ന തെറ്റുകളുണ്ടാകും അത് അതിനെയൊക്കെ അപേക്ഷിച്ച് ഗൗരവം കൂടിയതാണ് അങ്ങനെയുള്ള തെറ്റുകളൊക്കെ നോമ്പോടുകൂടി റമദാനോടുകൂടി പൊറുക്കപ്പെടുമെന്ന് ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ വ്യത്യസ്തമായ വിവാദത്തുകളെ അള്ളാഹുത്താല ആ ദോഷങ്ങളുടെ ഗൗരവമനുസരിച്ച് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ റമദാനോട് കൂടി തൗബയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടു എന്നാണ് സ്വീകാര്യയോഗമായ രൂപത്തിലുള്ള തൗബ ഒരാൾ റമദാനിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റമദാനോട് കൂടി അയാൾ സംശുദ്ധനായി തീർന്നു എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീഫ് അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനവും അങ്ങനെ തന്നെയാണ് റമദാനോട് കൂടി നമ്മൾ പരിപൂർണമായ ഒരു ഒരു ശുദ്ധിയിലേക്ക് ആത്മീയമായ ഒരു ഔന്നിത്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ഒന്ന് നമ്മൾ അന്വേഷിക്കുക ആത്മീയമായി കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ തമ്മിൽ ഭേദം എന്ന് പറയുന്ന രൂപത്തിലേക്ക് മുമ്പത്തെ അവസ്ഥയിൽ നിന്ന് അല്പം മാറിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോ റമദാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ അവസ്ഥ തുടർന്നു കൊണ്ടുപോകുന്നുണ്ടോ അതല്ല നമ്മളത് മാറ്റം വരുത്തി പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചുപോയോ ഏതായിരുന്നാലും ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താൻ ആഗ്രഹിക്കുന്നു റസൂലുല്ലായി സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂഹുറേറ റബിയല്ലാഹു അനുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസ് അൻ റസൂലില്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളിൽ നിന്ന് അബൂഹുറൈറ റലിയല്ലാഹു അൻഹു എന്ന പ്രമുഖനായ സഹാബി പറഞ്ഞതായി ഇമാം തുർമുദിയും അതുപോലെ തന്നെ നസായി ഇബിനു മാജ ഇബിനു ഹെബ്ബാൻ തുടങ്ങിയവരും ഇമാം ഹാക്കിം എന്നവരുമൊക്കെ ഉദ്ധരിക്കുന്നു ഇമാം ഹാക്കിം എന്നവർ പറയുന്നു ഈ ഹദീസ് ഇമാം മുസ്ലിം എന്നവരുടെ നിബന്ധന അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് ഹദീഫ് ഇങ്ങനെയാണ് നബ്സല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു ഇന്നൽ അബുദ അഹത്തി അത്തൻ നിശ്ചയം അടിമ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ നഖത്തത് ഫി കൽബിഹി നുക്തത്തൻ സൗദ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ് ഫൈദാഹുവ നസ വസ്തഫറ അവനാറ്റ് തെറ്റിൽ നിന്ന് വിരമിക്കുകയും അതിൽ നിന്ന് ഇസ്തിഫാർ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിനോടത് അത് പുറത്തു തരാൻ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ സ്വപ്നത്ത് ആ ഹൃദയത്തിലെ ആ പുള്ളി ക്ലീൻ ആകുന്നതാണ് അതിനെ മായ്ച്ചു കളയപ്പെടുന്നതാണ് ഫൈൻ ആദ അവൻ തൗബ ചെയ്തില്ല വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചു എന്നാൽ സീത ഫീഹ ആ കറുത്ത പാട് അധികരിക്കുന്നതാണ് അഥവാ അതിന്റെ അടുത്ത് ഒരു കുത്തുകൂടെ വീഴും അപ്പോൾ അതൊരു വലിയ കുത്തായി തീരും അത്ത താലുവ കൽബഹു അങ്ങനെ തൗബയില്ലാതിരിക്കുകയും അവൻ ദിനേന തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആ കറുത്ത പാടിങ്ങനെ വലുതായി വികസിച്ച് വികസിച്ച് വികസിച്ച് അവന്റെ കൽബിനെ അത് മുഴുവനായും മൂടിക്കളയുന്നതാണ് അങ്ങനെ ആ കറുത്ത പാട് അവന്റെ ഹൃദയത്തിന്റെ മേലെ നിൽക്കുന്നതാണ് ഫഹൂർ റാനു അല്ലതീ ദക്കറുല്ലാഹു കല്ല ബൽ റാന അലാ യക്സിബൂൻ കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അവരുടെ പ്രവർത്തനം കാരണമായി അവരുടെ ഹൃദയത്തിന്റെ മുകളിൽ പാടുവീണിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ പാട് ആ റാൻ അത് ഇതിനെക്കുറിച്ചാണ് ആ റാൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വീണുണ്ടാകുന്ന ഇങ്ങനെ തെറ്റുകളിലൂടെ ഉണ്ടാകുന്ന ഹൃദയത്തിലെ കറുത്ത പാടിനെക്കുറിച്ചാണ് അള്ളാഹു താല കല്ലാവൽ റാന എന്ന് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് തരികയാണ് അപ്പൊ അങ്ങനെ ഒരാളുടെ ഹൃദയത്തിൽ ആ റാൻ ഉണ്ടായാൽ അഥവാ ആ പാട് ഉണ്ടായാൽ പിന്നീട് ആ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രകാശം കടക്കുകയില്ല എന്ന് മറ്റു ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അള്ളാഹുവിന്റെ പ്രകാശം ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന് തൊട്ട് ആ ഹൃദയത്തെ അവൻ തന്നെ സ്വയം അതിനൊരു മൂടി ഇട്ടിരിക്കുകയാണ് ഓരോ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ആ മൂടി കൂടുതൽ ശക്തമാവുകയും അവന്റെ ഹൃദയത്തെ അത് വലിഞ്ഞു മുറുക്കുകയും പിന്നീട് അതിന്റെ ഉള്ളിലേക്ക് അള്ളാഹുവിന്റെ നൂറാനീയത്ത് കടക്കാൻ പറ്റാത്ത രൂപത്തിൽ അവന്റെ ഹൃദയത്തെ അവൻ തന്നെ മോശമാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്ന് ബാഹുവിന്റെ നൂറ് കടക്കുന്നതിനെ തൊട്ട് അവൻ തന്നെ അവന്റെ ഹൃദയത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടി ക്ലിയർ ആയിരുന്ന നമ്മുടെ മനസ്സ് കൂടി ശുദ്ധമായിരുന്ന നമ്മുടെ മനസ്സ് ആ മനസ്സിലേക്ക് ഇനി ഒരു ചെറിയ തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഒരു കറുത്ത പാട് വീഴുകയാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക അഥവാ അഥവാ ഒരാൾ ഒരു അകപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വേണ്ടത് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് സ്ഥിരസാറ് നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു തെറ്റ് വന്നു എന്നറിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹുവിനോട് അസ്തൗഫിറുല്ലാഹൽ അലീം എന്ന് മനസ്സുരുകി മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ പ്രാർത്ഥിക്കാൻ മറക്കാതിരിക്കുക അതോടുകൂടി ആ പാട് മാഞ്ഞു പോകുന്നതാണ് എന്നും തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു എന്നറിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹുവിനോട് ഇസ്തിഫാർ നടത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധ ചെലുത്തണം എന്ന് എന്നെ ഉപദേശിക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുവത്താല തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അക്രമികൾ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ ചർച്ച നേരത്തെ നടന്നിട്ടുണ്ട് ഇനിയും നടക്കും ഇപ്പോ പിന്നെ അങ്ങനെയുള്ളൊരു ചർച്ചയല്ല നടക്കുന്നത് കൊണ്ട് ആവശ്യമില്ലാത്ത ടെക്സ്റ്റുകൾ കൊടുത്ത് പ്രവർത്തകരെ പ്രകോപിപ്പിക്കരുത് എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് വല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാൻ ഉള്ള മനസ്സൊക്കെ എല്ലാവർക്കും നല്ലതാണ് എന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു നന്മ പറയുക എന്നുള്ളത് അല്ലെങ്കിൽ അത് കേൾക്കുക എന്നുള്ളത് ഒരാൾക്കും ഒരിക്കലും മോശമാകില്ല അതുകൊണ്ട് നല്ലത് കേൾക്കുന്ന സമയത്തും പ്രകോപനപരമായ ടെക്സ്റ്റുകളൊക്കെ നൽകി ആ നന്മയെ തുരങ്കം വെക്കാൻ ശ്രമിക്കരുത് എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ സമയങ്ങൾ പ്രതിരോധത്തിന്റെ സമയങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട് ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റുകൾ വിടലും ചോദ്യങ്ങൾ ചോദിക്കലുമായിരിക്കും കൂടുതൽ അഭികാമ്യം എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹത്തോടുകൂടി ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് അതിന്റെ അറബി മൂലം പോലും പറഞ്ഞുകൊണ്ട് അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇതെല്ലാവർക്കും നല്ല കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അഥവാ ആർക്കെങ്കിലും അത് അരോചകമായി തോന്നുന്നെങ്കിൽ ദയവ് ചെയ്ത് അവർക്ക് ക്ലാസ് റൂമിൽ നിന്ന് മാറി നിൽക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത ഹദീഫ് ഇബിനു മസൂദ് റതി അള്ളാഹു അൽഹുവിൽ അൻഹുവിൽ നിന്നും ഇമാം അഹമ്മദ് തൊബ്രാനി ബൈഹക്കി തുടങ്ങിയവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇമാം ഹദീഫിന്റെയും റിപ്പോർട്ടർമാർ വളരെ സ്വീകാര്യയോഗ്യരും സഹിഹായ ഹദീഫിന്റെ സ്ഥാനത്തു തന്നെയുള്ളതാണ് എന്നും ഇമാം അഹമ്മദ് തബ്രാനി എന്നവരൊക്കെ ഈ ഹദീഫിനെ കുറിച്ച് പറയുന്നുണ്ട് നബ്സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു ഇയാക്കും ഇയാക്കും നിങ്ങൾ തെറ്റുകളെ ചെറുതായി കാണുന്നത് സൂക്ഷിക്കണം തെറ്റുകളെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നത് സൂക്ഷിക്കണം അങ്ങനെ നിങ്ങൾ ചെയ്തു പോകരുത് അത് ഒരു ചെറിയ തെറ്റല്ലേ എന്ന് ഒരു തെറ്റിനെ കുറിച്ചും നമ്മൾ പറയാൻ പാടില്ല വിചാരിക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്നത് ആരോട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റ് എന്ത് എന്നുള്ളതല്ല അത് ചെയ്യുന്നത് ആരോടാണ് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ സർവമാന സൗകര്യങ്ങളും വളരെ വിശാലമായി ഒരു ഒരു ചെറിയ രൂപത്തിലുള്ള ചെലവും ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് വിശദമായി വളരെ വിശാലമായി ഒരുക്കി തന്നിട്ടുള്ള രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോടാണ് നമ്മൾ തെറ്റു ചെയ്യുന്നത് അത് ഏറ്റവും ചെറുതാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ മഹാത്മ്യത്തോടാണ് നമ്മൾ ഈ ചെയ്യുന്ന അപരാധം എന്നോർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് പാടില്ലാത്തതാണ് എന്ന് അതുകൊണ്ട് തന്നെ നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഇയാക്കും ഉമഹക്കിറാത്തുനൂബി നിങ്ങൾ തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്നത് സൂക്ഷിക്കണേ അത് നിങ്ങളെ അപകടപ്പെടുത്തും ഫ ഇന്നഹുന്ന അലർ റജുലി ഹത്ത യുഹുലിക് നഹു കാരണം തെറ്റുകളിങ്ങനെ ദിനേന ഓരോ തെറ്റും അത് ചെറുതല്ലേ അത് വലിയൊരു തെറ്റല്ലോ എന്ന് വിചാരിച്ച് ഓരോ സമയത്തും ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന ഓരോ ഓരോ തെറ്റുകൾ നിങ്ങളത് ചെറുതാണ് എന്ന് കരുതും പക്ഷേ അതിങ്ങനെ സമ്മേളിക്കും അതിങ്ങനെ ഒരുമിച്ചു കൂടും ഒരാളുടെ കണക്കിൽ അതിങ്ങനെ ഒരുമിച്ചു കൂടിയിട്ട് അവയ അവ അവനെ നശിപ്പിക്കുന്നതാണ് എന്ന് അഷ്റഫുൽ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് അപ്പൊ നിങ്ങളിങ്ങനെ നിസ്സാരമായി കാണുന്ന തെറ്റുകൾ ഇങ്ങനെ കൂടി ഇന്നലെ ഒന്ന് ചെയ്തു അത് ചെറുതല്ലേ എന്ന് വിചാരിച്ച് ഇന്ന് വേറെ ഒന്ന് ചെയ്തു അപ്പോഴും അത് അത്ര വലിയ തെറ്റൊന്നും ഞാൻ ചെയ്യണില്ലല്ലോ എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുകയും പിന്നെ പിറ്റേ ദിവസം വേറെ ഒന്ന് ചെയ്തു അപ്പോഴും അതിനെക്കുറിച്ച് ഇതൊരു ഗൗരവമുള്ള കാര്യമൊന്നല്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്തു അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്തത് പക്ഷേ അള്ളാഹുവിന്റെ റെക്കോർഡിൽ നിന്നത് മാഞ്ഞു പോകുന്നില്ല കാരണം നിങ്ങൾ അതിനെ നിസ്സാരവൽക്കരിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ തൊട്ട് തൗബ ചെയ്യുന്നില്ല അത് നിങ്ങൾ ഗൗരവമില്ലാതെ കണ്ടു അതുകൊണ്ട് അതൊരു തൗബ ചെയ്യേണ്ട കാര്യമാണ് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയില്ല അങ്ങനെ അതവിടെ ബാക്കിയായി പക്ഷേ റത്തീബും അത്തീതും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളെ നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഏടിലുണ്ടാവുകയും ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തെറ്റുകൾ എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് സൂക്ഷിക്കണം എന്നിട്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു ഇന്ന റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം ലറബലഹുന്ന മഥലൻ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ഉദാഹരിച്ചത് ഇങ്ങനെയാണ് കമഥലി ഖൗമിൻ നസലു അർള ഫലാത്തിൻ فحضر صنيع القوم فجعل الرجل ينطلق فيجيء بالعود والرجل يجيء بالعود ഒരു യാത്രാ സംഘം ഇത് മറ്റൊരു റിപ്പോർട്ട് പ്രകാരം നബിസല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളും സഹാബത്തും ഞാൻ ആ ഹദീഫ് കൂടി വായിക്കാതിരിക്കാൻ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് അതുകൂടെ ഇതിനോട് ചേർത്ത് പറയുന്നത് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് അവർ വിശ്രമിക്കാനിരിക്കുകയാണ് നബിയും സഹാബത്തും സല്ലാഹു അലൈഹി വസല്ലം റതിയാഹു അൻഹും അജ്മഴീൻ അവർ വിശ്രമിക്കാനിരുന്നു നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു സഹാബത്തെല്ലാം വിശപ്പ് കൊണ്ട് വിഷമിക്കുന്നുണ്ട് എല്ലാവരും ക്ഷൂണത്തിലാണ് ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും അവർ കഷ്ടപ്പെടുന്നുണ്ട് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു നമുക്കിവിടെ വിശ്രമിക്കാം വല്ലതുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിശ്രമിക്കാനിറങ്ങുന്നു ഇറങ്ങുന്നു അവിടെയാണെങ്കിലോ വിറകും വെള്ളവുമൊന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാവരും നാലുപാടും പോയിട്ട് കിട്ടിയ വിറവ് കൊള്ളിയും ചെറിയ കഷ്ണമാണെങ്കിൽ പോലും അതെല്ലാവരും കൊണ്ടുവരിക എന്ത് കൊള്ളി കിട്ടിയാലും അതൊക്കെ കിട്ടുന്നവരൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് എല്ലാവരെയും അനുയായികൾ മുഴുവനും നാലുപാടും വിട്ടയച്ചു അങ്ങനെ വളരെ ചെറിയ സമയം കൊണ്ട് എല്ലാവരും അവർക്ക് കയ്യിൽ കൊണ്ട് തിരിച്ചു വന്നു അവർ അത് ഒരിടത്ത് കൂട്ടിയിട്ടു അങ്ങനെ അത് കൂട്ടിയിട്ടപ്പോൾ ഫലമ്മ കാന ഇല്ല സാഅത്തുൻ ഹത്താജാൽനാഹു റുക്കാമ വളരെ ചെറിയ സമയം കൊണ്ട് ഒരു കുന്നുപോലെ അവിടെ വിറകുകൾ തടിച്ചുകൂടി വലിയ ഒരു കുന്നുപോലെ അവിടെ വിറകിന്റെ ഒരു കൂമ്പാരം തന്നെയുണ്ടായി ഫക്കാല നബി സല്ലാഹു അലൈഹി വസ്ലം അപ്പൊ നബി അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അ തറവുന നിങ്ങൾ ഈ ഈ വിറകിന്റെ കൂട്ടം ഈ കുന്ന് ഈ കൂമ്പാരം നിങ്ങൾ കാണുന്നുണ്ടോ കദാലിക തുജുമ ഉദ്നൂബു അല റജുലി മിങ്കും നിങ്ങളിൽ ഓരോരുത്തരുടെയും ദോഷങ്ങൾ ഇപ്രകാരമാണ് കുന്നുകൂടുക നേരത്തെ ഇവിടെ ഒന്നുമില്ലായിരുന്നു നമ്മളിവിടെ ഇറങ്ങിയപ്പോ നിങ്ങൾ ഈ വിറക് കൂട്ടിയിട്ട സ്ഥലം കാലിയായിരുന്നു പിന്നെ നിങ്ങൾ നാലുപാടും പോയി കയ്യിൽ കിട്ടിയ ചെറിയ ചെറിയ ഓരോ തുമ്പുകൾ ഓരോ തുരുമ്പുകൾ ഓരോ ഓരോ ചെറിയ കൊള്ളികൾ നിങ്ങൾ കൊണ്ടുവന്നു ഓരോ ചുള്ളികൾ നിങ്ങൾ കൊണ്ടുവന്നു അതിങ്ങനെ കൂട്ടിയിട്ട് ഇപ്പൊ നോക്കൂ നിങ്ങൾ അതൊരു വലിയ കൂമ്പാരമായി ഒരു വലിയ കൂനയായി മാറിയിരിക്കുന്നു ഇതുപോലെ മനുഷ്യൻ ക്ലീനായ ഹൃദയമുണ്ടായിരിക്കെ പിന്നീട് ദിനേന ഓരോ ഓരോ ചെറിയ തെറ്റുകൾ ഇങ്ങനെ ചെയ്ത് അതിന് തൗബയില്ലാതിരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ആ തെറ്റുകൾ ഈ വിറകുകൂവന കൂടിയതുപോലെ കുന്നുകൂടുകയും അങ്ങനെ അത് അവനെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് മഹാനായ അഷ്റഫുൽ ഹൽക്ക് റസൂലുല്ലാഹി നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകർ അവിടുത്തെ അനുയായികളെ എത്ര സ്നേഹത്തോടുകൂടിയാണ് എത്ര യുക്തിപൂർവമാണ് ഉപദേശിച്ചത് അവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി അവർക്ക് ചൂടുകായാൻ വേണ്ടി ഒക്കെയുള്ള തീയ് പ്രത്യേകിച്ച് ആഹാരത്തിനു വേണ്ടി അവർ വിഷമിക്കുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി അവരോട് തീയുണ്ടാക്കാൻ വിറക് ശേഖരിക്കാൻ പറയുന്നു എന്നിട്ടത് കൂട്ടിയിട്ടിട്ട് വിറക് ശേഖരിക്കുന്നതിൻ്റെ ആ ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ മുമ്പ് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് നൽകുന്ന ഉപദേശം എന്താണ് ഭക്ഷണം അല്ല പ്രധാനം ഈ വിറക് കുന്നുകൂടിയതിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഒരു വലിയ പാഠം പഠിക്കാനുണ്ട് ആ പാഠം ഇതാണ് ഈ വിറക് കൂട്ടിയിട്ട സ്ഥലം നേരത്തെ കാലിയായിരുന്നു ഇത് നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ താരതമ്യം ചെയ്യുക നിങ്ങളുടെ കാലിയായ ഹൃദയം ക്ലീനായ ഹൃദയം ശുദ്ധമായ ഹൃദയം നിഷ്കളങ്കമായ ഹൃദയം പളുങ്കുപരണി പോലെ ക്ലീനായ ഹൃദയം ആ ഹൃദയത്തിൽ നിങ്ങൾ നാലുപാടും പോയി ചെറിയ ചെറിയ വിറകിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് ഓരോരുത്തരും ഇവിടെ കൂട്ടിയതുപോലെ നിങ്ങൾ ഇന്നും ഇന്നലെയും നാളെയും ചെയ്യുന്ന ഓരോ ഓരോ ചെറിയ തെറ്റുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി ആ തെറ്റുകൾ നിങ്ങളെ നശിപ്പിക്കാൻ പോവുകയാണ് ഈ കുമിഞ്ഞുകൂടിയ വിറകിന്റെ കൂന എന്നെ നമ്മൾ കത്തിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ആഹാരം പാകം ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ടുള്ള മറ്റു ഉപയോഗം നടത്താൻ പോവുകയാണ് അതിലേക്കിടുന്നതിനെ മുഴുവനും അത് കരിക്കാൻ പോവുകയാണ് ഇങ്ങനെ നിങ്ങളെ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ആ തെറ്റുകൾ കരിച്ചു കളയുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ ഈയാക്കും ഒമഹത്തുറാത്തി ദുനൂബി നിങ്ങൾ തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്നത് ശ്രദ്ധിച്ചു വേണേ എന്ന് അഷ്റഫുൽ ഹൽക്കു റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് പറഞ്ഞു ഫല്യത്തഖില്ലാഹ ഫല്യത്തഖില്ലാഹ റജുലുൻ ഫലാ യുദ്നിബു സഗീറത്തം വലാ കബീറ ഫഇന്നഹ മുഹ്സാത്തുൻ അലൈഹി അതുകൊണ്ട് ഓരോ മനുഷ്യരും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണേ തെറ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായി വിട്ടുനിൽക്കണേ കാരണം എത്ര ചെറുതാണെങ്കിലും അത് കണക്കാക്കപ്പെടുന്നതാണ് അത് അവന്റെ മേൽ രേഖപ്പെടുത്തപ്പെടുന്നതാണ് എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഈ ഓർമ്മപ്പെടുത്തൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഒരു സമ്മാനമായി ഒരു പാരിതോഷികമായി നൽകാൻ ആഗ്രഹിക്കുകയാണ് ഈ വിശുദ്ധ റമദാനിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തെറ്റുകൾ കുമിഞ്ഞുകൂടാതിരിക്കട്ടെ അങ്ങനെ വല്ല സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ മറ്റോ വല്ല തെറ്റുകളിലും വല്ലവരും അകപ്പെട്ടാൽ അതിനുടനെ തന്നെ അവൻ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക അള്ളാഹുവിനോട് തൗബ ചെയ്യുക അങ്ങനെ തൗബ ചെയ്താൽ ഉടനെ തന്നെ അവന്റെ ഹൃദയം അതോടുകൂടി ക്ലീൻ ആകുന്നതാണ് അതുകൊണ്ട് നാളെ ചെയ്യുന്ന മറ്റൊരു തെറ്റ് പിന്നെ അവിടെ കുന്നുകൂടാൻ ഇടവരുന്നില്ല സ്വാഭാവികമായും പലപ്പോഴും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവർ ഇതുപോലെ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ റമദാനിൽ ഖുർആൻ കേട്ടിരുന്ന കാതുകൾ ആ ഖുർആൻ തന്നെ കേൾക്കട്ടെ അല്ലെങ്കിൽ റമദാനിന്റെ മുമ്പ് നിങ്ങൾ സംഗീതം ആസ്വദിച്ചിരുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാതിരിക്കുക റമദാനിന്റെ മുമ്പ് നിങ്ങൾ ഏതൊരു മോശമായ കാര്യത്തിൽ ഏർപ്പെട്ടിരുന്നോ ആ മോശമായ കാര്യം എന്നും മോശം തന്നെയാണ് വിശുദ്ധ ഇസ്ലാം എന്നതിനെ നന്നാക്കിയിട്ടില്ല ഒരു മോശവും ഒരിക്കലും നന്നാവുകയില്ല ഒരു രംഗത്തും ഒരു മോശം നന്നായി ചിത്രീകരിക്കപ്പെടുകയില്ല അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ മോശവും മോശം തന്നെയാണ് വൽ ഇസ്മു മാ ഹാക്ക ഫി നഫ്സിക എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അൽ ബിറു ഹസ്നുൽ ഹുലുക്കി നന്മ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവങ്ങളൊക്കെ നന്മയാണ് നല്ല സ്വഭാവം മനുഷ്യന് ഒന്നുകിൽ സ്വന്തം ജീവിതത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവനോ ഉപകാരം കിട്ടുന്ന എന്തൊരു കാര്യവും അത് നന്മയാണ് ഹുസ്നുൽ ഹുൽക്ക് മുഴുവനും സൽസ്വഭാവം മുഴുവനും അള്ളാഹുവിങ്കിൽ പ്രതിഫലം ലഭിക്കുന്നവയാണ് വല്ലിസ്മു മഹാകഫി നഫ്സിക വല്ലിസ്മു മഹാകഫി നഫ്സിക കുറ്റം എന്ന് പറയുന്നത് തെറ്റ് എന്ന് പറയുന്നത് നിന്റെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് ഇത് ചെയ്യാൻ പറ്റുമോ ഇത് ഞാൻ ചെയ്യാൻ പാടുണ്ടോ ഇത് മോശമല്ലേ എന്ന് നിനക്ക് തോന്നുന്ന കാര്യമുണ്ടല്ലോ അത് മോശം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടാതിരിക്കുക പരമാവധി ശ്രദ്ധ ചെലുത്തുക ജീവിതം റമദാൻ നമുക്കെന്തൊരു അനുഭവമാണോ സമ്മാനിച്ചത് എങ്കിൽ അങ്ങനെ തന്നെ തുടർന്നു പോകട്ടെ അതിനല്ലാഹു താല തൗഫീക്ക് നൽകട്ടെ എല്ലാവരും ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആഹുദാവാന അനിൽഹമുല്ലാഹി റബില്ലാലമീൻ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി താല വബർക്കാത്തു ബഹുമാനപ്പെട്ട കരീം പൈസ ഉണ്ടായിരുന്നു പോയോ ബഹുമാനപ്പെട്ട കരീം ഫൈസി ഉണ്ടായിരുന്നു ഒരു ഒരു പട കേൾക്കാന്ന് വിചാരിച്ചിരുന്നു ലേൽവാഫി ഉസ്താദ് കരീം ഫൈസി മുങ്ങിയോ പടച്ചമ്പുരാനെ താഴെ എവിടെയും ഉണ്ടാവുമെന്ന് വിചാരിക്കണോ കാണുന്നില്ല എന്നാൽ അടുത്ത പ്രോഗ്രാം എന്താണ് ഞാൻ ബഹുമാനപ്പെട്ട കരീം പൈസയ്ക്ക് വേണ്ടിയാണ് വളരെ പെട്ടെന്ന് ഒഴിവാകാൻ ശ്രമിച്ചത് ഏതായാലും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇന്ന് ഹദ്ദാദ് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ഏതായിരുന്നാലും ആരെങ്കിലും പിന്നെ അഡ്മിൻ സഹോദരന്മാർ മൈക്കിലേക്ക് വരണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് പന്ത്രണ്ടര മണിയായിട്ടുണ്ട് കുവൈത്തിൽ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ റൈസാൻഡ് ചെയ്താൽ എനിക്ക് റിലീസ് ചെയ്യാം അള്ളാഹു സുബാനഹുവത്താല നാം പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കട്ടെ കേട്ടതൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി താലാ വബർക്കാത്തു